സാഖ്യയോഗത്തിലൂടെ ശ്രീകൃഷ്ണൻ പരമമായ കർമ്മജ്ഞാനം എന്താണെന്ന് വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ് വിഹായ കാമാൻ ആഗ്രഹങ്ങളെ ആരാണോ ഉപേക്ഷിക്കുന്നത് സർവാൻ പുംശ്ചരതി നിസ്പൃഹ സർവാൻ കാമാൻ യഹ വിഹായ എല്ലാ ആഗ്രഹങ്ങളെയും ആരാണോ ഉപേക്ഷിക്കുന്നത് അദ്ദേഹം പുമാം സ്ഥരതി നിസ്പൃഹ ആരാണോ കൂടി വലിയ ബന്ധം ഒന്നിലുമില്ലാതെ വർത്തിക്കുന്നത് നിർമ്മമോ നിരഹങ്കാര ഒന്നിനോടും പരിധിക്കപ്പുറം മമതയില്ലാതെ നിരഹങ്കാര അഹങ്കാരമില്ലാതെ പുമാം ഏതു മനുഷ്യനാണോ വർത്തിക്കുന്നത് സഹ അദ്ദേഹം ശാന്തിം അധികച്ചതി ശാന്തിയെ പ്രാപിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ശാന്തിയെ തന്നെ അദ്ദേഹം മനസ്സമാധാനമുള്ള ശാന്തമായൊരവസ്ഥയിലേക്ക് അദ്ദേഹം വളരെ വേഗത്തിൽ എത്തിച്ചേരും ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിമുഹ്യതി മോചനം നേടുന്ന അവസ്ഥ പ്രാപ്യ പ്രാപിക്കുന്നത് ഏനാം ആരെല്ലാമാണോ ഹേ പാർത്ഥ ഏഷാ ബ്രാഹ്മി സ്ഥിതി ഈ അവസ്ഥയാണ് ബ്രഹ്മജ്ഞാനിയുടെ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ എന്ന് നീ മനസ്സിലാക്കിയാലും സ്ഥിത്വ ഇപ്രകാരമുള്ള അവസ്ഥയിൽ ശ്യാം അന്ധകാലേ അപി ജീവിതത്തിന്റെ അവസാന കാലം വരെയും ആരാണോ ഈ ബ്രഹ്മജ്ഞാനത്തിന്റെ സ്ഥിതപ്രജ്ഞാവസ്ഥയിൽ വർത്തിക്കുന്നത് അദ്ദേഹം ബ്രഹ്മ നിർവാണമൃച്ഛതി അവസാനം വരെ അദ്ദേഹം പ്രവർത്തിക്കുന്നതിലൂടെ ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു ബ്രഹ്മത്തിൽ തന്നെ അലിയുന്നു പ്രപഞ്ച ചൈതന്യത്തിൽ തന്നെ അദ്ദേഹം അലിയുന്നു എന്ന് ശ്രീ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നതിലൂടെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സാഖ്യയോഗം അവസാനിക്കുന്നു ഇതി ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യുഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദെ സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായ സാഖ്യയോഗം എന്ന രണ്ടാം അധ്യായം ഭഗവത്ഗീതയിലുള്ളത് ജ്ഞാനയോഗത്തിൻ്റെ പരമകാഷ്ഠയെക്കുറിച്ച് വിവരിക്കുന്ന മഹത്വമേറിയ സന്ദേശങ്ങൾ ഇന്നത്തെ ജനതയ്ക്ക് കൂടി പ്രാപ്യമാം വിധം വിവരിച്ചുകൊണ്ട് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന ഉജ്ജ്വലമായ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഇത്രയും വസ്തുതാപരമായി ഉദാഹരണങ്ങളോട് ഉദാഹരണങ്ങളോടുകൂടി ജ്ഞാനയോഗത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ വിവരിച്ചത് മുഴുവൻ കേട്ടിട്ട് അർജുനന് ഒരു സംശയം ജ്ഞാനയോഗമാണ് സർവോത്തമമെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന കർമ്മത്തിലേക്ക് തന്നെ എന്തിനാണ് ശ്രീകൃഷ്ണൻ നിയോഗിക്കുന്നത് എന്നറിയാതെ മൂന്നാം അധ്യായത്തില് കർമ്മയോഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കർമ്മയോഗമാണോ ജ്ഞാനയോഗമാണോ താൻ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അർജുനനോട് ശ്രീകൃഷ്ണന്റെ ഉപദേശം നൽകത്തക്ക വിധത്തില് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇനിയുള്ളത് ജനാർദ്ദന ഹേ ജനാർദ്ദന ബുദ്ധിയാണ് കർമ്മത്തെക്കാൾ ജായസി ചേത് വലുത് എങ്കില് അതായത് ജ്ഞാനയോഗമാണ് കർമ്മയോഗത്തേക്കാൾ വലുത് എങ്കില് തത് കിം കർമ്മണി ഘോരേ മാം മാം എന്നെ ഘോരേ കർമ്മണി ഘോരമായ കർമ്മത്തിലേക്ക് കിം എന്തിനു വേണ്ടിയാണ് നിയോജയസി കേശവ ഘോരമായ കർമ്മം ഏതാണ് സ്വന്തം ബന്ധുക്കളുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിലേക്ക് എന്തിനാണ് കൃഷ്ണ എന്നെ നിർബന്ധിക്കുന്നത് നിയോജയസി കേശവ എന്നെ നിയോജിക്കുന്നത് എന്തിനാണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയശീവമേ വ്യാമിശ്രേണേവ വാക്യേണ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് മേ ബുദ്ധിം മോഹയസി ഇവ എൻ്റെ ബുദ്ധി കൺഫ്യൂസ് ചെയ്തു പോയിരിക്കുന്നത് പോലെ എനിക്കിപ്പോ തോന്നുന്നു അതുകൊണ്ട് തദേകം വധനിശ്ചിത്യ നിശ്ചിത്യ തത് ഏകം വധ വളരെ നിശ്ചയിച്ചുറപ്പിച്ച് ഹേ കൃഷ്ണ ഒരു കാര്യം മാത്രം നീ എന്നോട് പറയുക എന്താ നീ എന്നോട് പറയേണ്ടത് ഏന ശ്രേയോ അഹം ആപ്നുയാത് ഏത് കർമ്മം ചെയ്താലാണോ ഞാൻ ശ്രേയസ്കരമായ അവസ്ഥയിലേക്ക് പോകുന്നത് ആ ശ്രേയസ്കരമായ കർമ്മം ഏതാണ് എന്ന് നീ എന്നോട് വ്യക്തമായിട്ട് പറയുക ഇവിടെ ശ്രീകൃഷ്ണൻ ഈ രണ്ട് ചോദ്യങ്ങൾ കേട്ടിട്ട് അർജുനനോട് ഉത്തരം പറയുകയാണ് ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ അനഘ അനഘ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്ന അർജുന എന്ന് പറഞ്ഞ അർജുനനെ വിളിക്കുകയാണ് അസ്മിൻ ലോകേ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള നിഷ്ഠകളാണ് ഉള്ളത് ഇത് പണ്ട് മുതൽക്ക് തന്നെ അറിയാവുന്നതാണ് പുരാപ്രോക്ത പണ്ട് മുതൽക്ക് തന്നെ ചൈതന്യവത്തായി പറയപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ് രണ്ട് തരത്തിലുള്ള നിഷ്ഠകളുണ്ടെന്ന് ഏതെല്ലാമാണത് ജ്ഞാനയോഗേന സാഖ്യാനാം സാഖ്യന്മാർക്ക് ജ്ഞാനയോഗികൾക്ക് ജ്ഞാനം നേടി ജ്ഞാനം കൊടുത്തുകൊണ്ടുള്ള സാഖ്യയോഗം എന്ന ജ്ഞാനയോഗത്തിലൂടെ അവർ ചരിക്കണം നിന്നെ പോലെയുള്ള കർമ്മയോഗികള് കർമ്മയോഗേണ യോഗിനാം കർമ്മയോഗികള് കർമ്മം നിരന്തരം ചെയ്തുകൊണ്ട് ഭൂമിയിൽ വർത്തിക്കണം ഇപ്രകാരം രണ്ട് ജോലിയാണ് ലോകത്തിലുള്ളത് ഒന്ന് ജ്ഞാനയോഗം മറ്റൊന്ന് കർമ്മയോഗം ഇനി ജ്ഞാനയോഗത്തിലേക്ക് ലക്ഷ്യമിടുന്ന വ്യക്തിക്ക് നേരിട്ട് ജ്ഞാനത്തിലേക്ക് പോകാൻ സാധ്യമല്ല അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതി കർമ്മം ചെയ്യാതെ കർമാതീതനായ ജ്ഞാനി എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യമല്ല അതുകൊണ്ട് കർമ്മണാമനാരംഭ കർമ്മം ചെയ്യാതെ നൈഷ്കർമ്മ്യം കർമാതീതനായ അവസ്ഥയിലേക്ക് ന പുരുഷഹാശ്നുതി ഒരു മനുഷ്യനും എത്താൻ സാധ്യല്ല അതുപോലെ തന്നെ നച്ച സന്യാസനാദേവ സന്യാസം സ്വീകരിച്ചതുകൊണ്ട് മാത്രം സിദ്ധിം ന സമധിഗച്ഛതി അവർക്ക് സിദ്ധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇന്നത്തെ സന്യാസിമാരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ ഇത് പറഞ്ഞത് കഷായ വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം കാവ്യ വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം സന്യാസിയാകണമെന്ന് നിർബന്ധമില്ല ഒരു കാവ്യവസ്ത്രധാരിയാകാൻ സാധിക്കും സിദ്ധിയുള്ള സന്യാസിയാകണമെങ്കിൽ സിദ്ധി നേടുക തന്നെ വേണം അടുത്ത വരി വളരെ രസകരമായിട്ടൊരു വരിയാണത് നഹി കശ്ചിത് ക്ഷണമഭി അഭി ജാതു തിഷ്ടതി അകർമ്മകൃത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനും ഒരാറ്റമായാലും മോളിക്യൂളായാലും ജീവജാലങ്ങളായാലും വൃക്ഷമാണെങ്കിലും ജന്തുവാണെങ്കിലും ഒന്നിനും തന്നെ അകർമ്മകൃത് കർമ്മം ചെയ്യാതെ ഹി കശ്ചിത് ക്ഷണമപി ഒരു ക്ഷണം പോലും തിഷ്ടതി അകർമ്മകൃത് നിൽക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് നിരന്തരം കർമ്മം ചെയ്യണം നിങ്ങൾ ഒരു ആറ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാവ് പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ സർവചരാചരങ്ങളും നിരന്തരം പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കാര്യതേഹി അവശ കർമ്മ സർവ ജൈർ ഗുണൈഹി പ്രകൃതിയുടെ കമ്പൽഷൻ കൊണ്ട് പ്രകൃതി ജൈർ ഗുണ ഈ എൻവയോൺമെന്റിന്റെ കമ്പൽഷൻ കൊണ്ട് സർവ എല്ലാം തന്നെ കാര്യതേഹി കർമ്മ അവശ കാര്യത്തിന്റെ നിർബന്ധം കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അതായത് യുങ്ങിന്റെ തിയറി മാതിരി തന്നെ you are the product of environment because of the compulsion of environment you are working ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നാൽ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത് കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാസ്മരൻ ഒരു ഹിപ്പോക്രാറ്റിന്റെ കാര്യമാണ് ഇപ്പൊ ശ്രീകൃഷ്ണൻ പറയാൻ പോകുന്നത് ആസ്തെ കളവ് ചെയ്തുകൊണ്ട് മനസാസ്മരൻ മനസ്സുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളുടെ സുഖം നിരന്തരം അനുഭവിച്ച് അതേ സമയത്ത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയാണി സംയമ്യ കർമ്മേന്ദ്രിയങ്ങളെ സംയമിച്ച് കണ്ണടച്ചു വെച്ച് മൂക്ക് ക്ലോസ് ചെയ്ത് വെച്ച് ചെവിയെ വർക്ക് ചെയ്യിപ്പിക്കാതെ കയ്യും കാലും നനക്കാതെ ഒരാൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അതേ സമയത്ത് മനസ്സുകൊണ്ട് ഇത് മുഴുവൻ അദ്ദേഹം ആനന്ദിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ ഇന്ദ്രിയങ്ങളെ താൻ നിഗ്രഹിച്ചു എന്ന് കാണിക്കുന്ന ബാഹ്യപ്രകടനത്തിലൂടെ വർക്ക് വർത്തിക്കുന്ന മൂഢാത്മാവ് മിഥ്യാചാര സ ഉച്ചത് ഹിപ്പോക്രൈറ്റ് ആണെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ സാധിക്കും ശുദ്ധ ബുദ്ധുവാണ് വിഡ്ഢിയാണ് അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്തതുകൊണ്ട് മാത്രം ജ്ഞാനിയാകണമെന്നില്ല അദ്ദേഹം ആന്തരികമായിട്ട് അതിൻ്റെ എല്ലാ ആനന്ദങ്ങളും അനുഭവിച്ചുകൊണ്ട് ബാഹ്യമായി ഒരു മിഥ്യാചാരനെ പോലെ വർത്തിക്കുകയാണ് യസ്തു ഇന്ദ്രിയാണി മനസാ നിയമ്യ ആരഭതേ അർജുന മനസ്സുകൊണ്ട് സാധന ചെയ്ത് യഹ തു ആരാണോ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ മനസാനിയമ്യ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഹേ അർജുന കർമ്മേന്ദ്രിയൈഹി കർമ്മയോഗം അസക്ത സവിശിഷ്യത കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് എന്നാൽ കർമ്മത്തിൽ അസക്തനായിട്ട് കർമ്മഫലം റിവാർഡിലെല്ലാം അസക്തനായിട്ട് കർമ്മം ചെയ്യുവാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു എന്ന ഡിവോഷനോടുകൂടി മാത്രം ആരാണോ പ്രവർത്തിക്കുന്നത് സവിശിഷ്യത അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗി എന്ന് പറയുന്നത് ആ വ്യക്തി എന്താ ചെയ്യേണ്ടത് ഏത് കർമ്മ അദ്ദേഹം ചെയ്യേണ്ടത് നിയതം കുരുകർമ്മത്വം നിനക്ക് ധാർമ്മികമായിട്ട് അനുശാസിക്കേണ്ടതായ കർമ്മം ഏതാണോ നിയതം കർമ്മ നിയമിച്ചിരിക്കുന്ന കർമ്മം ഏതാണോ ത്വം തത് കർമ്മ ആ കർമ്മമാണ് നീയ കുരു ചെയ്യേണ്ടത് ജായോഹി അകർമ്മണ നിനക്ക് നിയമിച്ചിരിക്കുന്ന കർമ്മം നീ ചെയ്യുന്നത് അകർമ്മണത്തെക്കാൾ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ എത്രയോ ഉയർന്ന വസ്തുതയാണ് ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം ശരീരയാത്രാപി ച തേ പ്രസിദ്ധീത് അകർമ്മണ ഈ ശരീരം പോലും ശരീരയാത്രാപി ശരീരത്തിന്റെ പ്രവർത്തനം പോലും ച തേ ന സാധ്യമല്ല ഏത് രീതിയിൽ അകർമ്മണ കർമ്മം ചെയ്യാതെ ശരീരം പോലും പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ സാധ്യല്ല അതിന്റെ അർത്ഥം ശരീരത്തിന്റെ ഓരോ സെക്കൻഡിലുള്ള പ്രവർത്തനവും നിനക്ക് ഉപേക്ഷിക്കാൻ സാധ്യല്ല ശരീരം വർദ്ധിക്കുന്നത് തന്നെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് അകർമ്മണം എന്ന അവസ്ഥ നിന്റെ ശരീരത്തിന് അക്സെപ്റ്റബിൾ അല്ല അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഭാഗമാണ് ഈ ശരീരപ്രവർത്തനം പോലും അത് നീ അറിയേണ്ടതാണ് യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധന അയം കർമ്മബന്ധന ലോകം ഈ കർമ്മത്തിൽ ബന്ധിക്കുന്ന ബന്ധിക്കപ്പെടുന്ന ലോകങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ കർമ്മവും യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര എല്ലാം ഒരു യജ്ഞമായിട്ട് ചെയ്യണം മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കി സർവകർമ്മവും ഒരു യജ്ഞത്തെ പോലെ അനുഷ്ഠിക്കണം ഭക്ഷണം കഴിക്കുന്നത് യജ്ഞമാണ് പൂജ നടത്തുന്നത് യജ്ഞമാണ് ക്ലർക്കായിട്ട് പ്രവർത്തിക്കുന്നത് യജ്ഞമാണ് രോഗിയെ ഡോക്ടർ പരിശോധിക്കുന്നത് യജ്ഞമാണ് ഒരു എഞ്ചിനീയർ ഒരു പാലം പണിയുന്നത് യജ്ഞമാണ് അതുപോലെ ഒരു പ്യൂൺ അവൻ്റെ കർമ്മം ചെയ്യുന്നത് യജ്ഞമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിന്റെ സുഖദുഃഖങ്ങളോട് അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനം ഉണ്ടാവില്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല ആവശ്യമില്ലാതെ അദ്ദേഹം വറി ചെയ്യുകയുമില്ല തദർത്ഥം അതിനായിക്കൊണ്ട് കർമ്മ കൗന്തേയ കർമ്മം ചെയ്യുക ഹേ കൗന്തേയ മുക്തസംഘസമാചര അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് കർമ്മ സമാചര ആ കർമ്മം നീ അനുഷ്ഠിച്ചാലും നീ ഇപ്പൊ അനുഷ്ഠിക്കേണ്ട കർമ്മം രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്ന കർമ്മം അത് മുക്തസംഘ ഡിറ്റാച്ച്ഡ് ആയിട്ട് നീ ചെയ്താലും സഹയജ്ഞാ പ്രജാ സൃഷ്ടുവ പുരോ ഉവാച പ്രജാപതി പ്രജാപതി സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച പ്രജാപതി പുരോവാച പുര ഉവാച പണ്ട് പറഞ്ഞു എന്താണ് സഹയജ്ഞ പ്രജാ സൃഷ്ട കർമ്മത്തോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പണ്ട് പ്രജാപതി തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അനേന പ്രസവിഷ്യത്വം യേശവോ അസ്തുഷ്ടകാമതക് ഈ യജ്ഞം എന്ന കർമ്മം ചെയ്തുകൊണ്ട് തന്നെ പ്രസവിഷ്യത്വം നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് പ്രചരിക്കുക നിങ്ങൾ എല്ലാ സ്ഥലത്തും വ്യാപിക്കുക യേശവോ ഈ കർമ്മം ഈ കർമ്മയജ്ഞം നിങ്ങൾക്ക് കാമധേനുവിനെ പോലെ നിരന്തരമായിട്ട് റിസൾട്ടുകളും റിവാർഡുകളും തരട്ടെ റിസൾട്ടുകളും റിവാർഡുകളും എന്ന് പറയേണ്ട കാര്യമുണ്ട് കാരണം ഈ കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് പ്രജാപതി പറഞ്ഞത് എത്ര രസകരമായ വസ്തുതയാണ് പ്രജാപതി പറഞ്ഞു എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത് അതായത് പണ്ട് മുതൽക്ക് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ജഗതീശ്വരൻ തീരുമാനിച്ചു നിരന്തരമായി നിങ്ങൾ പ്രവർത്തിക്കണം ആ പ്രവർത്തനത്തിന് ആവശ്യമായ അവയവങ്ങൾ തന്നുകൊണ്ടാണ് പ്രജാപതി നിങ്ങളോട് ഭൂമിയിൽ ജീവിച്ച് കർമ്മം ചെയ്ത് ആനന്ദിക്കുവാനായി ആവശ്യപ്പെട്ടത് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ ഈശ്വര ചൈതന്യം പോലും കർമ്മയജ്ഞത്തിന്റെ സാന്നിധ്യത്താൽ ഉജ്ജ്വല തേജസ് നേടുന്നു ആ ഉജ്ജ്വല തേജസ് നേടിയ ദേവാഹ ഭാവയന്തുവഹ ആ ദേവന്മാര് നിങ്ങളെയും ശ്രേഷ്ഠന്മാരാക്കി തീർന്നു അതായത് യജ്ഞകർമ്മത്തിലൂടെ അല്ലെങ്കിൽ കർമ്മയജ്ഞത്തിലൂടെ പ്രപഞ്ചത്തിലെ ഈശ്വര ചൈതന്യം ഉജ്ജ്വലമായ പ്രഭാപൂരിതമാകുന്നു ദേവാൻ ഭാവയതാനേന അപ്രകാരം പ്രഭാപൂരിതമായ ദേവചൈതന്യം തേ ദേവ ആ ദേവചൈതന്യം ഭാവയന്തുവഹ നമ്മളെയും നിങ്ങളെയും തേജസ്വികളാക്കി തീർക്കുന്നു പരസ്പരം ഭാവയന്ത കർമ്മം ചെയ്യുന്ന മനുഷ്യൻ കർമ്മഭാഗത്തിൻ്റെ കർമ്മയജ്ഞത്തിൻ്റെ ഭാഗമായ ഈശ്വരനെ ചൈതന്യവത്താക്കുന്നു ചൈതന്യവത്തായ ഈശ്വരൻ മനുഷ്യനെ ചൈതന്യവത്താക്കുന്നു അപ്രകാരം ശ്രേയ പരം അവാപ്സ്യത മനുഷ്യൻ പരമമായ ശ്രേയസ്സിലേക്ക് എത്തിച്ചേരുന്നു ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യം തേ യജ്ഞഭാവിതാഹ ഈ ദേവന്മാര് ദൈവചൈതന്യം പ്രപഞ്ച ചൈതന്യം മനുഷ്യന് ഇഷ്ടമുള്ള ഭൗതിക സുഖങ്ങളെ തന്നെ ഓ ദേവാഹ ദാസ്യന്തേ നിങ്ങൾക്ക് തരുന്നു ഏത് ദേവന്മാര് യജ്ഞഭാവിതാഹ യജ്ഞം ചെയ്ത സമയത്ത് നിങ്ങൾ ഏത് ദേവനെയാണോ പ്രീതിപ്പെടുത്തിയത് ഏത് പ്രപഞ്ച ചൈതന്യത്തെയാണോ പ്രീതിപ്പെടുത്തിയത് ആ പ്രപഞ്ച ചൈതന്യം ഇഷ്ടാൻ ഭോഗാൻ ഹി ഓ ദേവാ ദാസ്യന്തേ ഇഷ്ടമായ മനുഷ്യന് ഇഷ്ടമായിട്ടുള്ള ഭോഗവസ്തുക്കളെ തന്നെയാണെന്നറിയാം സ്വർഗവും മോക്ഷവുമൊന്നുമല്ല നിങ്ങൾക്ക് നന്മ തന്നെ തരുന്നു എന്നർത്ഥം തൈർ ദത്താൻ യോ സ്തേന സഹ ഈ സ്വയം ഭൗതിക സുഖങ്ങളെ അനുഭവിക്കുന്ന മനുഷ്യൻ തൈർ ദത്താൻ അപ്രദായ തനിക്ക് കിട്ടുന്നതിന് തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് ഒന്നും കൊടുത്തില്ല എങ്കിൽ അപ്രദായവ്യോ തിരിച്ചൊന്നും കൊടുക്കാതെ യോ സ്വയം ആരാണോ അനുഭവിക്കുക മാത്രം ചെയ്യുന്നത് സ്തേന ഏവ സഹ സ ഏവ സ്തേന അവൻ തന്നെയാണ് കള്ളൻ എന്ന് പറയുന്നത് അതായത് പ്രപഞ്ച ചൈതന്യത്തിൽ നിന്ന് നാം എന്തെല്ലാം സ്വീകരിക്കുമ്പോഴും പ്രപഞ്ചത്തിലേക്ക് തിരിച്ചും കൊടുക്കേണ്ട ബാധ്യതയുണ്ട് പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആയി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ടെന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എത്ര സയന്റിഫിക് സയന്റിഫിക്കായത് പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും വേണ്ടുന്നത് മാത്രം എടുത്ത് തിരിച്ചൊന്നും കൊടുക്കാതെ പ്രവർത്തിച്ചാൽ അവനെയാണ് ശ്രീകൃഷ്ണൻ സ്തേന എന്ന വാക്കിലൂടെ പച്ചയ്ക്ക് കള്ളനാണ് എന്ന് പറഞ്ഞത് യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽഭിഷൈഹി സർവകിൽഭിഷൈഹി എല്ലാ ദോഷത്തിൽ നിന്നും മുച്ചന്തേ മോചിപ്പിക്കപ്പെടുന്നു സന്തോഹ ശ്രേഷ്ഠന്മാരായ വ്യക്തികള് ആര് യജ്ഞശിഷ്ടാശിന യജ്ഞം ചെയ്തതിന്റെ ഭാഗങ്ങൾ മാത്രം പര പ്രകൃതിക്കും പ്രപഞ്ചത്തിനും കൊടുത്ത് ആ പരസ്പരം സഹകരിച്ച് വർത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ഏതാണോ അത് സ്വീകരിച്ചു കഴിയുന്ന സന്തന്മാര് ശ്രേഷ്ഠന്മാര് എല്ലാ പാപത്തിൽ നിന്നും മോചിതരാകുന്നു അതേ സമയം ഭുഞ്ചതേ തേ പാപ ഏ പചന്തി ആത്മകാരണാത് പചന്തി ആത്മകാരണാത് അവനവന്റെ കാര്യത്തിനു വേണ്ടി മാത്രം സ്വാർത്ഥമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രം ആരാണോ ഭക്ഷണം പാകം ചെയ്യുന്നത് ആരാണോ ഭൗതിക സുഖം മാ സ്വയം മാത്രം ആഘോഷിക്കുന്നത് ആസ്വദിക്കുന്നത് ത്വകം പാപ ഘോരമായ പാപം തേ ബുഞ്ചതി അദ്ദേഹം അനുഭവിക്കുന്നു അതുകൊണ്ട് അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികൾ തീർച്ചയായും പാപം അനുഭവിക്കും അതേ സമയത്ത് പ്രകൃതിയോടും പ്രപഞ്ചത്തോടും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികള് ഒരു കാരണവശാലും പാപം പ്രാപിക്കുന്നില്ല പാപം അനുഭവിക്കുന്നില്ല വളരെ ഉജ്ജ്വലമായ അവസ്ഥയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും ഒരു കാര്യവും കൂടി നീ മനസ്സിലാക്കണം പ്രപഞ്ചത്തിൽ നടക്കുന്ന യജ്ഞത്തിൻ്റെ ആ സൈക്കിൾ നമ്മൾ നൈട്രജൻ സൈക്കിൾ കാർബൺ സൈക്കിൾ എന്നെല്ലാം പറയുന്നില്ലേ അതുപോലെ ഒരു സൈക്കിൾ കർമ്മ സൈക്കിൾ നടക്കുന്നു എന്നാ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഏതാ കർമ്മ സൈക്കിൾ അന്നാത്മവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യഥാർത്ഥത്തിൽ സർവജീവജാലങ്ങളും അന്നത്തിൽ നിന്നാണ് വളരുന്നത് പർജന്യാത് അന്നസംഭവ വർഷത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് മഴയിൽ നിന്നാണ് സർവവിധത്തിലുള്ള അന്നവും ഉത്ഭവിക്കുന്നത് യജ്ഞാത് ഭവതി പർജന്യ പ്രകൃതിയിൽ നടക്കുന്ന യജ്ഞത്തിന്റെ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടാണ് പർജന്യം എന്ന മഴയുണ്ടാകുന്നത് യജ്ഞ കർമ്മസമോദ്ഭവ ആ യജ്ഞമാണെങ്കിൽ മനുഷ്യന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് അതായത് ഇപ്പൊ നാം പറയുന്ന ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റുമ്പോഴാണ് പ്രകൃതിയിൽ മാറ്റമുണ്ടാകുന്നത് സന്തുലിതാവസ്ഥ താളം തെറ്റാതെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുള്ളത് കൊണ്ട് യജ്ഞ കർമ്മസമോദ്ഭവ പ്രകൃതിയിൽ നടക്കുന്ന യജ്ഞം മനുഷ്യന്റെ കർമ്മത്തിലൂടെയാണ് ആ പെർഫെക്ഷൻ ലെവലിലേക്ക് വരുന്നത് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മം ഈശ്വര ചൈതന്യം എനർജി സെൽഫ് അവയർനെസ് ഉള്ള സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള സെൽഫ് മോട്ടിവേഷൻ ഉള്ള എനർജിയെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ നിന്നാണ് കർമ്മ ഉത്ഭവം വിദ്ധി കർമ്മം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയാലും ബ്രഹ്മ അക്ഷര സമുദ്ഭവം അക്ഷരം നാശമില്ലാത്ത അവസ്ഥ അക്ഷരം എന്ന് പറഞ്ഞാൽ വേർഡ് എന്നല്ല അർത്ഥം ലെറ്റർ എന്നുമല്ല അർത്ഥം അക്ഷരം നാശമില്ലാത്ത അവസ്ഥ അക്ഷരം നാശമുള്ള അവസ്ഥ അക്ഷരം നാശമില്ലാത്ത അവസ്ഥ ബ്രഹ്മ അക്ഷരസമുദ്ഭവം എനർജി എന്ന് പറയുന്നത് നാശമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് energy can neither be destroyed എന്ന് പറയുന്നത് പോലെ തസ്മാത് സർവഗതം ബ്രഹ്മ അതുകൊണ്ട് ഹേ അർജുന നീ ഒരു കാര്യം മനസ്സിലാക്കണം സർവതും ബ്രഹ്മത്തിൽ അവസാനിക്കുന്നു ഐൻസ്റ്റീന്റെ തിയറി മാതിരി തന്നെയാ E is equal to M C square എനർജിയിലാണ് മാസ് വരെ അവസാനിക്കുന്നത് തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം യജ്ഞത്തിൽ നിന്നാണ് കർമ്മം കർമ്മത്തിൽ നിന്ന് ബ്രഹ്മം എല്ലാം പറഞ്ഞല്ലോ അതുകൊണ്ട് സർവ്വതും ബ്രഹ്മത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ആ ബ്രഹ്മത്തിന്റെ കാരണഭൂതമായ യജ്ഞത്തിലാണ് സർവ്വതും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനുഷ്യ കർമ്മങ്ങൾ മുഴുവനും യജ്ഞത്തിൻ്റെ ആധാരമാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ യാഗം എന്ന് മാത്രമല്ല അർത്ഥം പ്രകൃതിയിൽ നടക്കുന്ന സർവപ്രതിഭാസവും ഒരു പ്രത്യേക യജ്ഞമാണ് ഒരു ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമാണ് അതാണ് യജ്ഞം എന്ന് പറയുന്നത് ഏവം പ്രവർത്തിതം ചക്രം നാനു വർത്തയതീഹയ ഇപ്രകാരം കർമ്മ സൈക്കിൾ എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു നൈട്രജൻ സൈക്കിൾ ഓക്സിജൻ സൈക്കിൾ പോലെ തന്നെ അതേപോലെ സൈക്കിളിനെ കുറിച്ച് ശ്രീകൃഷ്ണൻ പറയുന്നത് ഏവം പ്രവർത്തിതം ചക്രം ഇപ്രകാരം പ്രവർത്തിക്കുന്ന സൈക്കിള് ന അനുവർത്തയതീഹയ ആരാണോ അനുവർത്തിക്കാതെ അനുശാസിക്കാതെ ഫോളോ ചെയ്യാതെ വർത്തിക്കുന്നത് അദ്ദേഹം അഖായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി ആരാണോ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം നിരന്തരമായി പ്രവർത്തിക്കുന്നത് സ അദ്ദേഹം ഹേ പാർത്ഥ മോഹം ജീവതി അതിഘോരമായ പാപത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലും അതുകൊണ്ട് പ്രപഞ്ച ചൈതന്യത്തിന്റെ താളത്തിനൊത്ത പ്രവൃത്തിയായ യജ്ഞം നിർബന്ധമായും നീ അനുഷ്ഠിക്കുക തന്നെ വേണം യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച സ്വന്തം ആത്മാവിന് അനുകരണീയമായ യജ്ഞമനുഷ്ഠിച്ച് ആത്മസംതൃപ്തി ഏത് മാനവനാണോ സ്വയം തൃപ്തമായ അവസ്ഥയിലെത്തുന്നത് ആത്മന്യേവച സന്തുഷ്ട സ്വന്തം ആത്മാവിൽ തന്നെ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുന്നത് ആരാണോ തസ്യ കാര്യം ന വിദ്യത അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യേണ്ട കാര്യമില്ല ആ ലെവല് വരെ എത്തണം ആ ലെവൽ എത്താതെ താൻ അവിടം വരെ എത്തി എന്ന് അഭിനയിച്ച് നടന്നാൽ ദാറ്റ് വിൽ നോട്ട് വർക്ക് എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ആ ആത്മസംതൃപ്തമായ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ പ്രപഞ്ചത്താൽ നിയമിതമായ ചാക്രിക കർമ്മത്തിൻ്റെ ഭാഗമായി ഹേ അർജുന നീയും പ്രവർത്തിക്കേണ്ടതുണ്ട് നൈവ തസ്യകൃതേനാർത്ഥോ ന അകൃതേനേഹ കശ്ചന അവസാനം കർമ്മണി ത്യജ്യതേ പ്രജ്ഞ കർമ്മത്തിൽ നിന്ന് മോചിതനായ പ്രജ്ഞന്റെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അതായത് കർമാതീതനായി കഴിഞ്ഞാൽ ഏവ കൃതേനാർത്ഥു ഇനി ചെയ്യാനായിട്ടുള്ളത് അദ്ദേഹത്തിന് ഒന്നും അവശേഷിക്കുന്നില്ല ന അകൃതേന ഇഹ കശ്ചന ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം എന്നുള്ളൊരവസ്ഥയും അദ്ദേഹമില്ല ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് നർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ ഈ ജീവജാലങ്ങളിൽ സർവ്വതിലും തന്നെ അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ റിസൾട്ട് വ്യാപിച്ചു കിടക്കുന്നുമുണ്ട് ന കശ്ചിതർത്ഥവ്യപാശ്രയ അദ്ദേഹത്തിന് ഒന്നിനും വേണ്ടി ഇവയെ ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല എല്ലാത്തിൽ നിന്നും അതീതനായ കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ നീയുമാകാൻ ശ്രമിക്കണം തസ്മാത് അസക്ത സതതം കാര്യം കർമ്മസമാചര അതുകൊണ്ട് അസക്ത ഡിറ്റാച്ച്മെന്റോടുകൂടി സതതം എപ്പോഴും കാര്യം കർമ്മ സ്വന്തം കാര്യങ്ങള് അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങള് കർമ്മസമാചര നിരന്തരം കർമ്മത്തിലൂടെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക സമാചര അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക അസക്തോ ഡിറ്റാച്ച്മെന്റോടുകൂടി ഹ്യചരൻ കർമ്മം ഡിറ്റാച്ച്മെന്റോടുകൂടി ആചരിക്കുന്ന കർമ്മം പരമാപ്നോതി പുരുഷ ആ കർമ്മത്തിലൂടെ പരമമായ അവസ്ഥയിലേക്ക് പുരുഷ ആപ്നോതി ആ മനുഷ്യൻ എത്തിച്ചേരും നീയാണ് അപ്രകാരം ഡിറ്റാച്ച്മെന്റോട് കൂടി അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് എങ്കിൽ നീയും പരമമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും കർമ്മണൈവ സംസിദ്ധി സംസിദ്ധിം ആസ്ഥിതാജനകാതയ ഒരു ഉദാഹരണം കൂടി അർജുനനോട് ശ്രീകൃഷ്ണൻ പറയാ ജനകാതി ഋഷിവര്യന്മാരെ പോലെയുള്ള കർമ്മയോഗികളായ രാജാക്കന്മാര് ജനകാദേഹ രാജാക്കന്മാരാണ് ജനകൻ തുടങ്ങിയ രാജാക്കന്മാര് കർമ്മണൈവഹി കർമ്മത്തിലൂടെ തന്നെയാണ് സംസിദ്ധിമാസ്ഥിത പരമമായ സിദ്ധി എന്ന അവസ്ഥയിലേക്ക് വർത്തിക്കുവാൻ പാകത്തിന് എത്തിച്ചേരാൻ സാധിച്ചത് അവർ ചെയ്ത കർമ്മം എന്താണ് ലോക സംഗ്രഹമേവാപി ലോക സംരക്ഷണത്തിനായി നിരന്തരം യുദ്ധം ചെയ്യുകയാണ് അവർ ചെയ്തത് ലോക സംരക്ഷണാർത്ഥം അവർ യുദ്ധം ചെയ്തത് ആയതുകൊണ്ട് സംപശ്യൻ കർത്തുമർഹസി അവരുടെ പരമമായ അവസ്ഥയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നിനക്കും കാണുവാൻ സാധിക്കുന്നു അതിൽ ദോഷത്തിന്റെ പ്രവർത്തനമേ ഇല്ല ദോഷത്തിന്റെ അവസ്ഥയേ ഇല്ല ദോഷത്തിന്റെ പാപവുമില്ല ലോക സംരക്ഷണാർത്ഥം നിരന്തരം യുദ്ധം ചെയ്ത് കർമ്മയോഗികളെ പോലെ പ്രവർത്തിച്ചവരാണ് അവര് അതുകൊണ്ട് യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന ശ്രേഷ്ഠന്മാര് യത് യഥാ ആചരതി ഏത് എന്തെല്ലാമാണോ ആചരിക്കുന്നത് തത് തദേവ അത് തന്നെയാണ് ഇതരോജന ആചരന്തി മറ്റുള്ളവരും ആചരിക്കുന്നത് സ ആ ശ്രേഷ്ഠന്മാര് യത് പ്രമാണം കുരുതി ഏത് പ്രമാണമാണോ ഉണ്ടാക്കുന്നത് ലോക തദനുവർത്തതി ജനങ്ങള് ഈ ശ്രേഷ്ഠന്മാര് ഫോളോ ചെയ്ത പന്താവുകൾ തന്നെ അനുവർത്തതി ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ശ്രേഷ്ഠനാണ് അർജുന നീ എങ്കിൽ നീ യുദ്ധക്ഷേത്രത്തിൽ വന്നതെന്തിനാണെന്ന് മനസ്സിലാക്കി നിന്റെ ധർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട് നമേ പാർത്താസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന അവതാരമായ ശ്രീകൃഷ്ണനായ ഞാൻ ഹേ പാർത്ത നമേ കർത്തവ്യം അസ്തി എനിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല എവിടെ ത്രിഷു ലോകേഷു മൂന്ന് ലോകത്തിലും കിഞ്ചന ഒരിക്കലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാൽ പോലും നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി പ്രാപിക്കാൻ എനിക്കൊന്നുമില്ല പ്രാപിക്കേണ്ടതായിട്ടും എനിക്കൊന്നുമില്ല എങ്കിൽ പോലും വർത്ത ഏവച കർമ്മണി ഞാനും നിരന്തരം പ്രവർത്തനത്തിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്നു കാരണം പ്രവർത്തിക്കാതെ ഇരിക്കാൻ സാധ്യമല്ല നഹി കശ്ചിക്ഷണമവി ജാതുത്തിഷ്ടത്യകർമ്മകൃത് ഈശ്വരന് പോലും ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും പോലും പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ എന്ന അവതാരമായ ഈശ്വരൻ പോലും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക നീയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് യതിഹ്യഹം നവർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത ഞാൻ വർത്തേയം വർത്തിക്കുന്നു ജാതു കർമ്മണ്യ അതീന്ദ്രിത ഇന്ദ്രിയങ്ങളെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ കർമ്മത്തിൽ മുഴുകാതെ വർത്തിക്കുന്നു എങ്കിൽ നിരന്തരം പ്രവർത്തിക്കാതിരുന്നു എങ്കിൽ എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് മമവർത്മാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശ സർവശ മനുഷ്യാഹ എല്ലാ മനുഷ്യന്മാരും പാർത്ഥ ഹേ അർജുന മമവർത്മാനുവർത്തന്തി പ്രവർത്തിക്കാതെ ഇരുന്നാൽ ഞാൻ പ്രവർത്തിക്കാതിരിക്കുന്നതിനെ ഒരു എക്സാമ്പിൾ ആയിട്ടെടുത്ത് മറ്റെല്ലാ മനുഷ്യരും പ്രവർത്തിക്കാതെ ഇരിക്കും അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കേണ്ടത് ആവശ്യമുണ്ട് ഞാനൊരു മോഡലായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നിരന്തരം ഞാൻ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അർജുന ഞാനും നീയുമടങ്ങുന്ന പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിരന്തരം പ്രവർത്തിച്ചേ മതിയാവൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീയും പ്രവർത്തിക്കണം കർമ്മം ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു പ്രപഞ്ച പ്രതിഭാസമാണ് അത് അർജുനനും ബാധകമാണ് എനിക്കും ബാധകമാണ് സർവചരാചരങ്ങൾക്കും ബാധകമാണ് ഒരു അമീബയ്ക്കും ഒരു ബാക്ടീരിയയ്ക്കും നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾക്കും പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾക്കും അതുപോലെയുള്ള ജീവജാലങ്ങൾക്കും ജീവനില്ലാത്തവയ്ക്കും സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും സൗത്ത് ഈസ്റ്റ് മൺസൂണും നോർത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ വേനൽക്കാലത്തിനും വർഷക്കാലത്തിനും വായുവിൻ്റെ പ്രവാഹത്തിനും എല്ലാം തന്നെ പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ അവിഭാജ്യ ഘടകമായ കർമ്മയോഗം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് നിനക്കും കർമ്മം ചെയ്തേ മതിയാകൂ എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അതുകൊണ്ട് കർമ്മം ചെയ്യ ഡോക്ടർ ഡോക്ടറുടെ കർമ്മം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കർമ്മം അതുപോലെ തന്നെ വക്കീൽ വക്കീലിന്റെ കർമ്മം ജഡ്ജി ജഡ്ജിയുടെ കർമ്മം രാഷ്ട്രീയക്കാർ കുറച്ചും കൂടി നല്ല കർമ്മം ഇപ്രകാരം പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ സമൃദ്ധമായ സുഖസന്തുഷ്ടമായ